നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു സമൂഹമുണ്ട് കുറിച്ച് ഭാരതീയ വീക്ഷണം തന്നെ വേറെയാണ് നമ്മളൊരു ട്രെയിനിൽ കുറേ പേര് ഒരു കമ്പാർട്ട്മെൻറ്റിൽ രണ്ട് മൂന്ന് ദിവസം താമസിച്ചതുകൊണ്ട് ഒരു സമൂഹമൊന്നും ആവില്ല ഒരു സൊസൈറ്റി ഉണ്ട് നമ്മുടെ കൾച്ചറൽ ട്രെയ്റ്റ്സ് എല്ലാം കൂടി ചേരുന്ന ഒരു വ്യവസ്ഥിതിയുണ്ട് അതേപോലെ എൻ്റെ മുമ്പിലിരിക്കുന്ന കർമ്മനിരതരായ ഉദ്യോഗസ്ഥന്മാർക്ക് രണ്ട് തരത്തിലുള്ള സമൂഹമുള്ളത് ഒന്ന് അവരുടെ കുടുംബത്തിനപ്പുറത്തുള്ള കർമ്മമണ്ഡലത്തിലുള്ളൊരു സമൂഹം അതായത് സഹപ്രവർത്തകരടങ്ങുന്നൊരു സമൂഹം മറ്റൊന്ന് റിയൽ സൊസൈറ്റി അപ്പോൾ ഈ രണ്ടും നമ്മൾ വളരെ വ്യക്തമായിട്ട് ഇൻ്റഗ്രേറ്റഡ് മാനേജ്മെൻറ്റിൽ മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് ശരിക്ക് നമ്മുടെ വീട്ടിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് മാതിരിയാണ് ഓഫീസിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് സഹനാവവതു സഹന ഉഭുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ എല്ലാവർക്കും ഏത് കർമ്മമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നവർക്കും വേണ്ട ഒരു സന്ദേശമാണിത് ലെറ്റസ് എക്സിസ്റ്റ് ടുഗദർ സഹനാവവതു നമ്മുടെ ഓഫീസിനകത്ത് പലതരത്തിലുള്ളവരുണ്ട് ഇൻഷുറൻസ് കമ്പനിയിലാണെങ്കിലും കോളേജിലാണെങ്കിലും നല്ലൊരു ഹോസ്പിറ്റലിലാണെങ്കിലും അതേപോലെ സെക്രട്ടേറിയറ്റിനകത്താണെങ്കിലും നമ്മൾ വർക്ക് ചെയ്യുന്ന ഗവൺമെൻറ് ഓഫീസിലോ പ്രൈവറ്റ് ഓഫീസിലോ ഐ ടി ഓഫീസിലോ എവിടെയാണെങ്കിലും നമ്മളെല്ലാവരും കൂടി ചേർന്നിട്ടാണ് വർക്ക് ചെയ്യുന്നത് ആ വർക്ക് ചെയ്യുന്നതിൽ നമ്മുടെ പ്രാർത്ഥന സഹനാവവതു let's all exist together ഇത് വലിയൊരു ഒരു സാമൂഹിക സന്ദേശമാണ് വേദമന്ത്രത്തിൻ്റെ ഭാഗമാണത് അതിൽ നമുക്ക് വാശിയില്ല പകയില്ല സഹനവും ഭുനത്തു നമ്മളെല്ലാവരും കൂടി ചെയ്യുന്ന കർമ്മം ഇപ്പോൾ ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ വളർച്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള എല്ലാവരുടെയും കൂടി ചേർന്നിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ബലമാണ് ഒരു കോളേജിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ആ കോളേജിലുള്ള എല്ലാ അധ്യാപകരും ചേർന്ന് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതും വിദ്യാർത്ഥികൾ പഠിച്ച് വളരുന്നതും കൂടി ചേർന്നിട്ടുള്ള ആ ഇഫക്റ്റാണ് ഒരു ഹോസ്പിറ്റലിൽ ഒരു മരണം പോലും ചികിത്സക്കിടയ്ക്ക് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എല്ലാ ഡോക്ടർമാരും എല്ലാ നേഴ്സുമാരും വളരെ കെയർഫുള്ളായിരുന്നു എന്നുള്ള സെക്രട്ടേറിയറ്റിനകത്ത് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരിക്കലും ഫയൽ പെൻഡിങ്ങിന് വെക്കാറില്ല എന്ന് പറഞ്ഞാൽ ഒരാൾ മാത്രം വിചാരിച്ചാൽ പോരാ അതിനകത്തുള്ള ക്ലർക്കുമാരും സെക്ഷൻ ഇൻചാർജും അക്കൗണ്ടൻറ്റുമാരും അവിടുത്തെ അണ്ടർ സെക്രട്ടറിയും അവിടുത്തെ അസിസ്റ്റൻറ്റ് സെക്രട്ടറിമാരും ഇവരെല്ലാവരും കൂടി ചേർന്ന് വിചാരിച്ചാലേ അവിടുത്തെ ആ ഫയൽ മൂവ്മെൻറ്റ് നടക്കുള്ളൂ അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ കർമ്മമണ്ഡലം ഏതായാലും സഹനാവവതു നമുക്ക് ഒരുമിച്ച് ഇരിക്കാനും സഹനവും ഭുനക്തു കർമ്മബലം ഒരുമിച്ച് ഷെയർ ചെയ്യാനും സഹവീര്യം കരവാവഹൈ ഒരുമിച്ച് പ്രവർത്തിക്കാനും അപ്രകാരം തേജസ്വിനാവധീതമസ്തു നമുക്ക് തേജസ്വികളാകാനും അതായത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിന് നമ്മുടെ സെക്ഷന് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് നമ്മുടേതായിട്ടുള്ള സ്ഥാപനത്തിന് നമ്മുടേതായിട്ടുള്ള കർമ്മമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് തേജസ്വികളാകാൻ എൻലൈറ്റൻഡ് ആകാൻ ഉയരാൻ വളരാൻ നേരത്തെ ഞാൻ പറഞ്ഞ വരിയുണ്ട് ഉദ്ധരേതാ ആത്മനാത്മാനെന്ന് അതേപോലെ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മൾ ഒരുമിച്ച് പ്രവർത്തിച്ചേ മതിയാവും മാ വിദ്വിഷാവഹൈ എത്രയെല്ലാം പേഴ്സണൽ ഈഗോ ഉണ്ടെങ്കിലും എത്രയെല്ലാം നമ്മൾ വളർന്ന ചുറ്റുപാടുകൾ നമ്മളെ നെഗറ്റീവായി ചിന്തിക്കാൻ സ്വാധീനിക്കുന്നുണ്ടെങ്കിലും ഈ നമ്മുടെ കർമ്മമണ്ഡലത്തിനകത്ത് ഒരു കാരണവശാലും വാശിയും പകയും വിദ്വേഷവും ഉണ്ടാകാതിരിക്കാൻ ഏറ്റവും അധികം ശ്രമിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും നമ്മൾ തന്നെയാണ് വേദത്തിൻ്റെ ഋഗ്വേദത്തിൻ്റെ അവസാനത്തിൽ ഒരു മന്ത്രം പറയാറുണ്ട് സംഘച്ഛദ്വം ഒരുമിച്ച് നമുക്ക് പോകാം gloriously let's all walk together സംവദദ്വം ഒരേപോലെ നമുക്ക് സംസാരിക്കാൻ സാധിക്കണം സംവോ മനാംസി ജാനത നമ്മുടെ മനസ്സ് നമ്മുടെ തിങ്കിങ് പ്രോസസ്സ് നമ്മുടെ തോട്ട് പ്രോസസ്സ് നമ്മുടെ മെൻറ്റൽ വേവ് ലെങ്ത്ത് നമ്മുടെ സൈക്കോളജിക്കൽ ആറ്റിറ്റ്യൂഡ് കഴിയുന്നത്രയും ഒരേപോലെ ആകട്ടെ സംവോമനാംസി ജാനത ദേവാഭാഗം യഥാപൂർവേ സഞ്ജാനാനാ ഉപാസത ഈശ്വരനെ ആരാധിക്കുമ്പോൾ പോലും ഈശ്വരൻ എന്തെങ്കിലും സമർപ്പിക്കുമ്പോൾ പോലും ഒരുമിച്ച് ഒരേ രീതിയിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കണം സമാനോ മന്ത്രസമിതി സമാനോ സമാനോ സഹ മനചിത്തമേഷ നമ്മൾ ചൊല്ലുന്ന മന്ത്രങ്ങൾ മനസ്സിൽ എന്തെല്ലാം ധരിക്കുന്നു അതെല്ലാം മന്ത്രങ്ങളാണ് അതെല്ലാം ഒരേപോലെ ഒരേപോലെയുള്ളതാവണം സമാനോ സമിതി നമ്മുടെ കമ്മിറ്റി മീറ്റിങ്ങുകൾ ഒരേപോലെ ചിന്തിക്കുന്നവരുടെ നല്ല അഭിപ്രായങ്ങൾ ഒരേപോലെ സ്വീകരിക്കാൻ തയ്യാറുള്ളവരുടെ ആയിരിക്കും സമാനോ മനസഹ ചിത്തമേഷ നമ്മുടെ മനസ്സ് ഒരേപോലെയുള്ളതായിരിക്കണം ചിത്തം ചിന്തിക്കുന്ന പവർ ഒരു ഈ പോലെയുള്ള കാര്യം സമാനോ മന്ത്രം അഭിമന്ത്രയേവ സമാനീവ ഹവിഷാജുഹോമി ഏത് മന്ത്രം പറയുമ്പോഴും തെറ്റാതെ ഒരേ സ്വരത്തിൽ നമുക്ക് ആ മന്ത്രം ചൊല്ലാനും അതിലൂടെ ദേവന്മാർക്ക് ആവശ്യമായിട്ടുള്ള ഹവിസ് അർപ്പിക്കാനും നമുക്ക് സമാധിക്കണം സമാനീവ ആകൂതി സമാനോ ഹൃദയാനിവ നമ്മുടെ എക്സിസ്റ്റൻസും നമ്മുടെ ഹൃദയത്തിൻ്റെ ബീറ്റിംഗ് താളം പോലും ഒരേപോലെ ആവാൻ നമുക്ക് സാധിക്കണം സമാനോ ഇവ സുസഹാസതി അപ്പോൾ ഒരേപോലെ സന്തോഷത്തോടു കൂടി നമുക്ക് ജീവിക്കാൻ സാധിക്കണം വളരെ ഭംഗിയായിട്ടുള്ള ഒരു ഐകമത്യ സൂക്തമാണിത് ഇവിടെ ഈശ്വരനോ മതമോ ഇതൊന്നും നമ്മൾ എടുക്കേണ്ട നമ്മൾ എടുക്കേണ്ടത് നമ്മളുടെ കർമ്മമണ്ഡലത്തിൽ എല്ലാവരും വാശിയും പകയും ഇല്ലാത്തൊരവസ്ഥ ഒരു പക്ഷേ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിച്ചു എന്ന് വരില്ല ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എല്ലാ നല്ലതിലും കുറേ ചീത്തയുണ്ട് എല്ലാ ചീത്തയിലും കുറേ നല്ലതുണ്ട് അതേപോലെ തന്നെ എല്ലാ ഓഫീസുകളിലും എല്ലാ സഹപ്രവർത്തകരിലും കുറച്ചൊക്കെ പ്രശ്നമുണ്ട് അതെല്ലാം നമ്മൾ അക്കോമഡേറ്റ് ചെയ്ത് ജീവിക്കേണ്ടതാണ് ഞാൻ തമാശന് ഒരു ഒരു ഒരു തിയറി പറയാറുണ്ട് ചേന തിയറി എന്നതിന് പറയാം അത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് അത് നിങ്ങളാരും കേട്ടിട്ടും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ശരിക്കും നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് ഒരു ചേന വാങ്ങിച്ചുകൊണ്ട് വന്നെന്ന് വിചാരിക്കാം എന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് പാക്കറ്റൊക്കെ അയച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് ചേനയുടെ ചെറിയ ഒരു ഭാഗം ചീഞ്ഞിട്ടുണ്ട് നല്ല ശരിക്കും ചീഞ്ഞിട്ടുണ്ട് നമ്മൾ സാധാരണ എന്താ ചെയ്യുക രണ്ട് പ്രാവശ്യം നമ്മൾ ചിന്തിക്കില്ല ആ ചീഞ്ഞ ഭാഗം മാത്രം കത്തി ഉപയോഗിച്ച് കളഞ്ഞിട്ട് ബാക്കി ചേന നമ്മൾ അതേപോലെ ഉപയോഗിക്കും ആരോട് ചോദിക്കുക പോലും ചെയ്യില്ല അതായത് ഒരു ഒരു ഒരു സാധനത്തിൻ്റെ മോശമായ ഭാഗം കളഞ്ഞ് നല്ല ഭാഗം ഉപയോഗിക്കാനുള്ളൊരു കൾച്ചർ നമുക്കുണ്ട് ആ കൾച്ചറാണ് നമ്മൾ എല്ലാ മനുഷ്യരിലും പ്രയോഗിക്കേണ്ടത് എന്നിലും നിങ്ങളിലും നമ്മുടെ മാനേജറിലും നമ്മുടെ സൂപ്പർവൈസറിലും നമ്മളുടെ നമ്മുടെ അറ്റൻഡിൽ നമ്മുടെ സബോർഡിനേറ്റിലും എല്ലാ മനുഷ്യരിലും ശരിക്കു പറഞ്ഞാൽ നല്ല വശങ്ങൾ വളരെ കൂടുതലും മോശമായ വശങ്ങൾ കുറച്ച് കുറവ് ഉണ്ട് അപ്പം നമുക്ക് ചെയ്യാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ നന്മ നിറഞ്ഞത് മാത്രം സ്വീകരിക്കാനും അവരിലുള്ള തിന്മകൾ നമുക്ക് സ്വീകരിക്കാതിരിക്കാൻ തിരസ്കരിക്കാനും നമുക്ക് സാധിക്കണം എല്ലാ മനുഷ്യരിലും എല്ലാ സഹപ്രവർത്തകരിലും അത് സൂപ്പർവൈസർ ആവട്ടെ സബോർഡിനേറ്റ് ആവട്ടെ കൊളീഗ്സ് ആവട്ടെ ശത്രുക്കൾ പോലും ആകട്ടെ മിത്രങ്ങളാവണം നിർബന്ധമൊന്നുമില്ല അവരിലുള്ള നന്മകൾ സ്വീകരിക്കാൻ സാധിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നമ്മളിൽ ഉണ്ടാവണം അതാണ് യഥാർത്ഥത്തിൽ ഞാൻ തമാശയിലുണ്ടാക്കിയിരിക്കുന്ന ചേന തിയറി അതേപോലെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സംസ്കൃത ശ്ലോകമുണ്ട് അമന്ത്രമക്ഷരം നാസ്തി നാസ്തി മൂലം അയോഗ്യപുരുഷോ നാസ്തി യോജകത്തത്ര ദുർലഭ മന്ത്രമല്ലാത്ത ഒരക്ഷരം പോലും ലോകത്തിലില്ല എല്ലാ അക്ഷരങ്ങളും മന്ത്രം എഴുതാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം നാസ്തി മൂലം അനൌഷധം ഒരു വേര് പോലും ഉപയോഗശൂന്യം എന്ന് പറയാനായിട്ടുള്ള ഒരു വേര് പോലും ഇല്ല എല്ലാ ചെടികളും ആ ചെടികളുടെ വേരുകളും മെഡിസിനൽ ആക്ടിവിറ്റി ഉള്ളതാണ് അയോഗ്യ പുരുഷോ നാസ്തി ഒരു മനുഷ്യനും യൂസ്ലെസ് എന്ന് പറയാവുന്ന ഒരു മനുഷ്യനും ഈ ലോകത്തിലില്ല പിന്നെ ഇല്ലാത്തത് എന്താ യോജകത്തത്ര ദുർലഭ കോർഡിനേറ്റേഴ്സാണ് ഇല്ലാത്തത് അപ്പോൾ അതാത് അക്ഷരങ്ങൾ കറക്റ്റായിട്ട് എടുത്ത് കറക്റ്റായിട്ടുള്ള വാക്കുകൾ ഉണ്ടാക്കി കറക്റ്റായിട്ടുള്ള അതിൻ്റെ വൃത്തം അനുസരിച്ച് ക്രമീകരിച്ച് മന്ത്രമെഴുതാൻ കഴിയുന്നവരില്ല അല്ലെങ്കിൽ അങ്ങനെ എത്രയോ മന്ത്രം എഴുതായിരുന്നു കറക്റ്റായിട്ടുള്ള വേരുകൾ കറക്റ്റായിട്ടുള്ള പ്രപ്പോർഷനിൽ ചേർത്ത് മരുന്നുണ്ടാക്കാൻ അറിയാവുന്ന വൈദ്യന്മാർ വളരെ കുറച്ചേ ഉള്ളൂ അതുകൊണ്ടാണ് എല്ലാ ചെടിയുടെയും എല്ലാ വേരും മരുന്നുകളായിട്ട് ഉപയോഗിക്കാത്തത് ഓരോ വ്യക്തിയെയും അയാളുടെ ഗുണങ്ങളും ദോഷങ്ങളും അയാളുടെ മെറിറ്റ്സും അയാളുടെ എഫിഷ്യൻസിയും കപ്പാസിറ്റിയും എല്ലാം അറിഞ്ഞ് അയാളെ ഓരോ ഉത്തരവാദിത്വം ഏൽപ്പിച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉജ്ജ്വലമായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടും പലപ്പോഴും അവരുടെ കഴിവിനനുസരിച്ചുള്ള വർക്കല്ല നമ്മൾ കൊടുക്കുക നമ്മുടെ തോന്നലിനനുസരിച്ചുള്ള വർക്കാണ് നമ്മൾ കൊടുക്കുക അപ്പോഴാണ് പലപ്പോഴും പല സ്ഥലത്തും ഫെയിലാവുന്നത് എല്ലാ മനുഷ്യരും ഒരേപോലെയല്ല ഓരോ മനുഷ്യരും ഒരേപോലെയാണ് അതാണ് പ്രകൃതിക്കിഷ്ടവും മനുഷ്യനും ഇഷ്ടം അത് തന്നെയാണ് എല്ലാ മൃഗങ്ങളും ഒരേപോലെയാണോ എല്ലാ ചെടികളും ഒരേപോലെയാണോ എല്ലാ ഭൂമിയും ഒരേപോലെയാണോ എല്ലാ രാജ്യവും ഒരുപോലെയാണോ എല്ലാ നദികളും ഒരുപോലെയാണോ എല്ലാ പർവ്വതങ്ങളും ഒരുപോലെയാണോ എല്ലാ വൃക്ഷങ്ങളും ഒരുപോലെയാണോ അല്ലല്ലോ നമ്മൾ തന്നെ ഭക്ഷണത്തിൽ കൂട്ടുന്ന വിഭവങ്ങൾ എല്ലാ ദിവസവും ഒരേ കറിയാണോ വയ്ക്കുക വിവാഹത്തിന് ഒരു കറി അല്ലല്ലോ ഉള്ളത് പല തരത്തിലുള്ള കറികൾ വയ്ക്കാറില്ലേ പലതരത്തിലുള്ള ഡ്രസ്സ് നമ്മൾ ഇടാറില്ലേ പലതരത്തിലുള്ള മാലകൾ നമ്മൾ ഇടാറില്ലേ പലതരത്തിലുള്ള വേഷഭൂഷാദികൾ നമ്മൾ അണിയാറില്ലേ എന്താ കാരണം നമുക്ക് എല്ലാവർക്കും ഡൈവേഴ്സിറ്റിയാണ് ഇഷ്ടം വിവിധതയാണ് ഇഷ്ടം അതുകൊണ്ട് തന്നെയാണ് പല തരത്തിലുള്ള മനുഷ്യരാ ലോകത്തിലുള്ളത് അവരെ എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള കഴിവ് നമുക്കുണ്ടാവണം അതുണ്ടായില്ലെങ്കിൽ നമുക്ക് പരാജയമായിരിക്കും അതുണ്ടായേ പറ്റൂ മഹാത്മാഗാന്ധിയുടെ പുറകിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ വരാൻ കാരണം എല്ലാവർക്കും മഹാത്മാഗാന്ധി ക്ഷയിക്കാൻ കൊടുത്തത് കൊണ്ടല്ല മഹാത്മാഗാന്ധിയുടെ സന്ദേശം അത്രയും അധികം മനസ്സിൽ സ്വാധീനിച്ചു അവർ അദ്ദേഹത്തിനെ അനുഗമിക്കുന്നവരുടെ ഇത് തന്നെയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക എല്ലാവർക്കും ഒരുപക്ഷെ ഷെയ്ക്കാൻ്റെ കൊടുക്കാൻ സാധിച്ചു എന്ന് വരില്ല എല്ലാവരുടെയും എല്ലാ ദുഃഖങ്ങളും നമുക്ക് പരിഹരിക്കാൻ സാധിച്ചു എന്ന് വരില്ല അപ്പം നമ്മുടെ സഹ അധ്യാപകർ നമ്മളുമായിട്ട് ബന്ധപ്പെടുന്ന വിദ്യാർത്ഥികൾ അതേപോലെ നമ്മുടെ സഹപ്രവർത്തകർ നമ്മുടെ മുകളിലിരിക്കുന്നവർ നമ്മുടെ താഴെ ഇരിക്കുന്നവർ നമ്മൾ കാണുന്ന നമ്മുടെ ക്ലയൻസ് നമ്മുടെ പേഷ്യൻസ് ഇവരെ എല്ലാം നമ്മളുടെ ഒരൊറ്റ കർമ്മമണ്ഡലത്തിലുള്ളവരാ ആ കർമ്മമണ്ഡലത്തിലുള്ളവർക്കെല്ലാം നമ്മൾ കാരണം എന്നും നന്മകൾ വരുത്താനുള്ള ഒരു ശ്രമം നമ്മളുടെ കൂട്ടത്തിൽ ഒരാളിൽ പോലും ഹിഡൻ അജണ്ട ഉണ്ടാവരുത് മനസ്സിനകത്ത് ദുരുദ്ദേശത്തോടു കൂടി നമ്മൾ എന്ത് കേട്ടാലും എന്ത് കണ്ടാലും എന്ത് പറഞ്ഞാലും എന്ത് ചിന്തിച്ചാലും അതിനകത്ത് ആ നെഫ് ആ നെഗറ്റീവ് റിഫ്ലക്റ്റ് ചെയ്യും അതുകൊണ്ട് ഔദ്യോഗിക കർമ്മം നിർവഹിക്കുമ്പോൾ എൻ്റെ മുമ്പിലുള്ള എല്ലാവരോടും അല്ലെങ്കിൽ ഓരോരുത്തരോടും പറയാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ മനസ്സിനകത്ത് ഹിഡൻ അജണ്ട ഉണ്ടായാൽ കേൾക്കുന്നവനും നമ്മുടെ സബോർഡിനേറ്റ് നമ്മുടെ സൂപ്പർവൈസർക്കും അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതാണ് ദുരുദ്ദേശം അതേപോലെ ഒരു കാര്യവും കൂടി ഈ കൂട്ടത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു നമ്മളുടെ എല്ലാ ദുഃഖങ്ങളും നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന തടസ്സങ്ങൾ ചർച്ച ചെയ്യാൻ ഒന്നോ രണ്ടോ നല്ല ഫ്രണ്ട്സ് ഉണ്ടാവണം അവരുടെ കൂട്ടത്തിൽ എൺപത് ശതമാനം വരെ നമ്മളുടെ ബുദ്ധിമുട്ടുകൾ ഷെയർ ചെയ്യാനും ദുഃഖം പങ്കുവെക്കാനും സാധിക്കണം നൂറിൽ നൂറ് ശതമാനവും ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത് നൂറിൽ നൂറ് ശതമാനവും അയാളെ എല്ലാം അറിയിക്കാൻ വേണ്ടി ശ്രമിക്കരുത് പകരം എൺപത് ശതമാനം വരെ കാര്യങ്ങൾ അയാളുമായിട്ട് ചർച്ച ചെയ്യാനും അയാളുടെ മാർഗനിർദ്ദേശം സ്വീകരിക്കാനും അയാളുടെ ഒരു കൺസൊളേഷനും ആശ്വാസത്തിനും വേണ്ടി ശ്രമിക്കുന്നതിൽ തെറ്റില്ല അപ്പോൾ ഒരേ വ്യക്തിയോട് നമ്മളുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും തുറന്നു പറയരുത് പകരം എൺപത് ശതമാനം വരെ തുറന്നു പറയാം ബാക്കിയുള്ളവരുടെ അടുത്ത് അഞ്ചോ പത്തോ ശതമാനമേ പറയാൻ പാടുള്ളൂ ഈവൻ ഞാൻ ഒരു പരിധി വരെ കൂടി പറയുന്നു എത്ര ക്ലോസ് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ പോലും ചില ക്രിട്ടിക്കൽ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് പുറത്തേക്ക് പോകരുത് അത് നിങ്ങളുടെ കൂട്ടത്തിൽ പെട്ടിക്കകത്ത് വെച്ചോ വിറകിൻ്റെ മുകളിൽ വെച്ചോ തീരാനുള്ളതാണ് നമ്മുടെ ഔദ്യോഗിക കർമ്മത്തിൽ നമ്മളുടേതായിട്ടുള്ള സീക്രട്ടുകൾ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ളത് മനസ്സിനകത്ത് ഉണ്ടാവണം ഔദ്യോഗികമായി മറ്റുള്ളവർക്ക് കൊടുക്കാവുന്നത് എത്രത്തോളം കൊടുക്കണോ ആ ലെവലിൽ മാത്രം മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കണം അതേപോലെ കഴിയുന്നത്രയും ഇൻഫോർമൽ ബന്ധങ്ങൾ നമുക്ക് നമ്മളുടെ കർമ്മമണ്ഡലത്തിലുള്ളവരും ക്ലയൻറ്റുമായിട്ട് ചെയ്യാൻ സാധിക്കണം ആ ഇൻഫോർമൽ ബന്ധമാണ് ഫോർമൽ ബന്ധത്തെക്കാളും ആധികാരികമായ വ്യവസ്ഥാപിതമായ ബന്ധത്തെക്കാളും അവ്യവസ്ഥാപിതമായ വലിയ വ്യവസ്ഥയോടുകൂടിയല്ല ഇൻഫോർമൽ ആയിട്ടുള്ള ബന്ധങ്ങളാണ് എപ്പോഴും നമുക്ക് ആശ്വാസം തരുന്നതും സന്തോഷം തരുന്നതും നമുക്ക് പ്രയോജനപ്പെടുന്നതുമാണ് എന്നോർക്കാം നമ്മുടെ നമ്മുടെ ഔദ്യോഗിക മണ്ഡലത്തിൽ എത്ര കാലം നമുക്ക് ജോലി കിട്ടിയിട്ടുണ്ട് എപ്പോഴും എല്ലാവരോടും പറയാവുന്ന ഒരു വാക്കാണ് നമുക്ക് നമ്മുടെ ഉദ്യോഗത്തിൽ അപ്പോയിൻമെൻ്റ് തന്നത് അപ്പോയിൻമെൻ്റ് തന്നവർക്ക് ഡിസപ്പോയിൻമെൻറ്റിന് കാരണമാകരുത് കാരണം നമ്മൾ ആ കസേരയിൽ ഇരിക്കുന്നിടത്തോളം നമ്മളിൽ നിന്ന് ചിലതെല്ലാം മാനേജ്മെൻറ്റും കോളേജ് അധികൃതരും നമ്മുടെ ആശുപത്രിക്കാരും നമ്മളുടെ ഇൻഷുറൻസ് കമ്പനിയും നമ്മളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തന മണ്ഡലത്തിലുള്ളവർ നമ്മളിൽ നിന്ന് ചിലതെല്ലാം പ്രതീക്ഷിക്കുന്നു അത് നമുക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് നമുക്ക് അപ്പോയിൻമെൻറ്റ് തന്നത് അപ്പോൾ നമുക്കത് കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അതിനെന്താ പറയുക അത് ഡിസപ്പോയിൻമെൻ്റ് ആയിത്തീരും അതുകൊണ്ട് ഓർമ്മിക്കാനുള്ളത് നമ്മുടെ കർമ്മം നമ്മളെ ആരാണോ ആ കസേരയിൽ ഇരുത്തിയത് അവർക്ക് ദുഃഖത്തിന് കാരണമാകരുത് നമുക്ക് എത്രയെല്ലാം ബുദ്ധിമുട്ടുണ്ടായാലും നമുക്ക് നമ്മുടെ അപ്പോയിൻമെൻറ്റ് സ്വീകരിച്ച് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എന്നും നമ്മൾ ഓർമ്മിക്കുക എന്ന് വേണമെങ്കിലും നമ്മുടെ ജോലി ഇട്ടെറിഞ്ഞേച്ച് റിസൈൻ ചെയ്തു പോകാനുള്ള സ്വാതന്ത്ര്യം ഈ ഭാരതത്തിലുണ്ട് നമ്മൾ ഒരേ ജോലിയിൽ തന്നെ കടിച്ചു തൂങ്ങണമെന്നൊന്നുമില്ല മാനേജ്മെൻറ്റിൻ്റെ പ്രവൃത്തിയിൽ നമുക്ക് അപ്പോയിൻമെൻറ്റ് തന്ന അപ്പോയിൻമെൻറ്റ് തന്ന സ്ഥാപനത്തിൻ്റെ മുകളിലുള്ളവരുടെ പ്രവൃത്തിയും ആ സ്ഥാപനത്തിൻ്റെ കർമ്മനിരതമായ രീതിയും ഒന്നും നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ എന്നു വേണമെങ്കിൽ നമുക്ക് പോകാൻ സ്വാതന്ത്ര്യമുണ്ടല്ലോ ഇന്ന് യഥാർത്ഥത്തിൽ തൊഴിലില്ലായ്മ അങ്ങനെ ഒരെണ്ണം ഇല്ല ഇപ്പം ഇല്ലാത്തത് തൊഴിലാളി ഇല്ലായ്മയാണ് അതുകൊണ്ട് നമുക്കെല്ലാവർക്കും പുതിയ പുതിയ ജോലിയിലേക്ക് പോകുന്നതിൽ ഒരു തെറ്റും ഉണ്ടാവില്ല ഒരു പ്രശ്നം ഉണ്ടാവില്ല നമ്മൾ ഒരു കസേരയിൽ ഇരിക്കുന്നിടത്തോളം കാലം ആ കസേരയുടെ മഹത്വവും ധർമ്മവും ഉത്തരവാദിത്വവും പാലിക്കേണ്ടതുണ്ട് ഒരു അധ്യാപകൻ അധ്യാപകനായിരിക്കുന്നിടത്തോളം കാലം ആ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഗൈഡൻസ് കൊടുക്കാൻ സാധിക്കണം ഒരു നല്ല ഡോക്ടർ ഒരു ആശുപത്രിയുടെ കസേരയിൽ ഇരിക്കുകയാണെങ്കിൽ അവിടെ വരുന്ന പേഷ്യൻസിന് ആ ഡോക്ടറിൻ്റെ ധാർമ്മിക ബോധത്തോടു കൂടി ചികിത്സ കൊടുക്കാൻ സാധിക്കണം അതേപോലെ ഒരു നല്ല അഡ്വക്കേറ്റിന് എല്ലാം കേസാണോ അദ്ദേഹം വാദിക്കാനെടുക്കുക നീതിയും ധർമ്മവും യുക്തമായിട്ടുള്ള കേസുകളെടുത്ത് തൻ്റെ കക്ഷിക്ക് അർഹിക്കുന്നതായ ന്യായം നീതി ലഭിക്കാനായിട്ടുള്ള കർമ്മബന്ധാവിലുണ്ടാവണം ഇതേപോലെ നമ്മൾ ഒരു ഏജൻ്റായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരു ക്ലർക്കായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ എവിടെ നിന്നാണോ നമ്മൾ ശമ്പളം വാങ്ങിക്കുന്നത് അഥവാ കമ്മീഷനായിട്ട് നമ്മുടെ ഷെയർ വാങ്ങിക്കുന്നത് അവരോട് നമുക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട് നമ്മൾ ആ കശേരയിൽ ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മളെക്കാൾ ബെറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ അത്രയും കപ്പാസിറ്റിയുള്ള ഒരാൾ ആ കശേരയിൽ ഉണ്ടായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് നഷ്ടം ഉണ്ടാവില്ല പക്ഷേ നമ്മളൊരു കശേരയിൽ ഇരിക്കുകയും ചെയ്യുക നമ്മൾ നമ്മുടെ ദൗത്യം ചെയ്യാതെയും വരിക അങ്ങനെ വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ സമൂഹത്തിനോട് നമ്മളുടെ സ്ഥാപനത്തോട് നമ്മൾ അനീതി കാണിക്കുക അതിന് നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു നൂറ് ജസ്റ്റിഫിക്കേഷൻ ഉണ്ടാവും നീതീകരണമോ ന്യായീകരണവും ഉണ്ടാവും അതൊന്നുമല്ല വസ്തുത അതെല്ലാം സെക്കൻഡറിയാണ് കാരണം ആ ന്യായീകരണത്തിനും നീതീകരണത്തിനും അപ്പുറത്ത് നമുക്ക് ആ സ്ഥാപനത്തിൽ നിരന്തരമായിട്ട് തുടരണം എന്നൊന്നും ആരും നമ്മളെ ഉപദേശിക്കുന്നില്ല പലപ്പോഴും ഞാൻ മാനേജർമാരോടും എക്സിക്യൂട്ടീവ്സിനോടും അധ്യാപകരോടും പറയാറുണ്ട് നമ്മൾ തന്നെയാണ് ടെസ്റ്റ് എഴുതിയിട്ട് നമ്മൾ തന്നെയാണ് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്ത് നമ്മളാണ് എല്ലാം സഹിച്ച ട്രെയിനിങ് എല്ലാം സ്വീകരിച്ച് നമ്മളാണ് പ്രൊമോഷന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് ഈ പ്രൊമോഷൻ നമ്മുടെ തലയിൽ ആരും കെട്ടിവെക്കുന്നതല്ല അഡീഷണൽ റെസ്പോൺസിബിലിറ്റി ആരും നമ്മുടെ ചുമലിൽ വെക്കുന്നതല്ല നമ്മൾ ഏറ്റെടുക്കുകയാണ് ഏറ്റെടുത്ത റെസ്പോൺസിബിലിറ്റി നമ്മൾ ഫുൾഫിൽ ചെയ്തില്ല എങ്കിൽ അത് അധർമ്മമാണ് അതിൻ്റെ അർത്ഥം നമുക്ക് തന്നവരുടെ അടുത്ത് നമ്മൾ ന്യായീകരണമോ ധാർമ്മികവുമായിട്ടുള്ള പ്രകടനം നടത്തിയിട്ടില്ല പ്രദർശനം നടത്തിയിട്ടില്ല കടപ്പാട് വീട്ടിയിട്ടില്ല അങ്ങനെ ഇരിക്കുന്നിടത്തോളം കാലം നമ്മുടെ താഴെയുള്ളവർ നമ്മളോട് നീതീകരിക്കുന്ന വിധത്തിൽ ന്യായീകരിക്കുന്ന വിധത്തിൽ ധാർമ്മികമായ രീതിയിൽ അവർ നമ്മൾ പറയുന്ന വാക്കുകൾ അനുശസി അനുസരിച്ചോളണമെന്ന് നിർബന്ധമില്ല നമ്മൾ വിചാരിക്കുന്നത് പോലെ അവർ പ്രവർത്തിക്കണമെന്ന് നിർബന്ധമില്ല കാരണം നമ്മളെ അപ്പോയിൻമെൻറ്റ് ചെയ്തവരെ അപ്പോയിൻ്റ് ചെയ്തവരെ നമുക്ക് ജോലി തന്നവരെ നമുക്ക് ശമ്പളം തരുന്ന സ്ഥാപനം അവരെ പ്രതീക്ഷിക്കുന്ന മാതിരി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന മാതിരി നമ്മുടെ താഴെയുള്ളവർ ചെയ്യണം നിർബന്ധമില്ല അപ്പോൾ ഇതെല്ലാം എംപതറ്റിക്കൽ സിറ്റുവേഷനിൽ നമ്മൾ അനലൈസ് ചെയ്യാൻ ശ്രമിക്കണം സിമ്പതി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോട് തോന്നുന്ന കരുണ ദയ എമ്പതി എന്ന് പറഞ്ഞാൽ ഞാൻ ആ സ്ഥാനത്താണെങ്കിൽ എനിക്ക് എങ്ങനെയാണ് അനുഭവപ്പെടുക എന്ന അയാളുടെ ലെവലിൽ ഇരുന്നുകൊണ്ട് ചിന്തിക്കാൻ സാധിക്കുന്നതാണ് എംപതറ്റിക്കൽ സിറ്റുവേഷൻ അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഔദ്യോഗിക ജീവിതത്തിൽ നമ്മുടെ നമ്മുടേതായിട്ടുള്ള ക്വാളിഫിക്കേഷൻ നമ്മുടേതായിട്ടുള്ള കേപ്പബിലിറ്റി കപ്പാസിറ്റി എഫിക്കസി എഫിഷ്യൻസി ഇതെല്ലാം നമുക്ക് പ്രദർശിപ്പിക്കാൻ സാധിക്കുക ഇവിടെയും നമ്മൾ ഓർമ്മിക്കാനുള്ളൊരു വലിയ കാര്യമുണ്ട് ഉദ്ധരേത് ആത്മനാത്മാനം ഇന്നലെ ഒരു മാനേജറായിട്ട് അധ്യാപകനായിട്ട് നമ്മൾ എങ്ങനെയാണോ പ്രവർത്തിച്ചത് അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് ഏജൻ്റായിട്ട് അല്ലെങ്കിൽ ഒരു ഒരു നല്ല ഒരു സെക്യൂരിറ്റി ഓഫീസറായിട്ട് അല്ലെങ്കിൽ ഒരു സോൾജറായിട്ട് ഒരു പോലീസുകാരനായിട്ട് ഒരു സെക്രട്ടറി ആയിട്ട് ഇന്നലെ വരെ എങ്ങനെയാണോ പ്രതീക്ഷ നമ്മൾ പ്രവർത്തിച്ചത് അതിനേക്കാൾ ഉയർന്ന ഒരു ക്വാളിറ്റി ഇന്ന് നമുക്ക് അക്വയർ ചെയ്യാൻ സാധിക്കണം അതിനേക്കാൾ നമ്മൾ വളർന്നിരിക്കണം ഇന്നത്തേക്ക് ഇന്നത്തേക്കാൾ നാളത്തേക്ക് നമ്മൾ വളർന്നിരിക്കണം നമ്മൾ പ്രവർത്തിക്കുന്ന മണ്ഡലത്തിലെ നിയമാവലികൾ നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ ഔദ്യോഗികമായ ക്വാളിറ്റി ഉയരും ഇന്നലെ നമ്മൾ എത്രത്തോളം ദേഷ്യപ്പെട്ടോ അതിൽ നിന്ന് ആ സൈക്കോളജിക്കൽ നെഗറ്റീവ് കുറഞ്ഞിരിക്കണം അപ്പോൾ നമ്മൾ വളർന്നിരിക്കും നമ്മുടെ മുഖത്ത് സന്തോഷകരമായ ഒരു എക്സ്പ്രഷൻ ഉണ്ടാവണം അപ്പോൾ ബോഡി ലാംഗ്വേജിൽ നമ്മൾ വളർന്നു മനസ്സിനകത്ത് വാശിയും പകയും ഒന്നുമില്ല അപ്പോൾ സൈക്കോളജിക്കലി നമ്മൾ വളർന്നു നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് മെമ്മറിയിൽ കുറേ കീപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇൻ്റലക്ച്വലി വളർന്നു അപ്പോൾ ഇൻ്റലക്ച്വലി വളർന്നു മെൻ്റലി വളർന്നു സൈക്കോളജിക്കലി വളർന്നു സോഷ്യലി നമ്മൾ വളർന്നു ബോഡി ലാംഗ്വേജ് വൈസ് നമ്മൾ വളർന്നു ഇങ്ങനെ വളരേണ്ട ആവശ്യം എന്താണ് നമ്മുടെ സാലറിയും നമ്മളുടെ നമ്മുടെ ഇൻകമും വളരുന്നുണ്ട് അപ്പോൾ അതെല്ലാം വളരുന്നതനുസരിച്ചിട്ട് ഇതും വളർന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് അഡീഷണൽ സാലറിയോ അഡീഷണൽ പൊസിഷനോ അഡീഷണൽ റെമ്യൂണറേഷനോ അഡീഷണൽ കമ്മീഷനോ ഒക്കെ തരേണ്ട ആവശ്യം എന്തിരിക്കുന്നു പത്ത് വർഷം മുമ്പ് നമുക്ക് തന്നിരുന്ന സാലറി അല്ല ഇപ്പോൾ തരുന്നത് അപ്പോൾ പത്ത് വർഷം മുമ്പ് നമ്മൾ പെരുമാറിയ മാതിരി ഇന്ന് പെരുമാറിയാൽ പോരാ കാരണം തത്തുല്യമായിട്ടുള്ള മാറണം നമ്മുടെ ജീവിത ചെലവ് വർദ്ധിച്ചതിനനുസരിച്ചിട്ട് സാലറി കൂടുതൽ വേണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല കാരണം എന്ന് വെച്ചാൽ ജീവിത ചെലവ് വർദ്ധിച്ചതനുസരിച്ച് സാലറി കൂടുതൽ വേണമെങ്കിൽ ഇന്ന് അപ്പോയിൻമെൻ്റ് കൊടുക്കുന്ന ആൾക്ക് നിങ്ങളുടെ അത്രയും സാലറി ഉണ്ടാവില്ല നമ്മുടെ അത്രയും സാലറി ഉണ്ടാവില്ല ഇത് ഞാൻ സാലറിയെ കമ്പയർ ചെയ്തതല്ല ഞാൻ ന്യായീകരണത്തിനെ ജസ്റ്റിഫൈ ചെയ്യാൻ സാധിക്കില്ലെന്ന് പറയായിരുന്നു അപ്പം നമ്മുടെ അനുഭവ സമ്പത്ത് നമ്മുടെ അറിവ് നമ്മുടെ ജീവിത പരിചയം ഇതിനെല്ലാത്തിനും നമുക്ക് യഥാർത്ഥത്തിൽ റെമ്യൂണറേഷൻ കിട്ടുമ്പോൾ ആ ജീവിത പരിഭ പരിചയവും അനുഭവവും നമ്മുടെ ഔദ്യോഗിക കർമ്മമണ്ഡലത്തിൽ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കണം ഓഫീസിലെ അന്തരീക്ഷം ക്ലീൻ ആൻഡ് നീറ്റായിരിക്കണം കോളേജിലെ അന്തരീക്ഷം വിദ്യാർത്ഥികളുടെ ചുറ്റുപാട് ക്ലാസ് റൂമുകൾ ഡോക്ടറുടെ medical professional hospital clean and നീറ്റായിരിക്കണം അവിടെ മാറാല്യൊന്നും ഉണ്ടാവരുത് അതുപോലെ മേശയൊക്കെ കണ്ടാൽ ഡിഗ്നിഫൈഡ് ആയിരിക്കണം ഔദ്യോഗികമായ സ്ഥലത്ത് വരുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞം ഇത് ഞാൻ നേരത്തെ കൂട്ടി ചെയ്തതാണ് ഓഫീസ് കണ്ടാൽ അറിയാം ഓഫീസുകാരുടെ സ്വഭാവം എന്ന് നമ്മൾ പറയാറുണ്ട് വീട് കണ്ടാൽ അറിയാം വീട്ടുകാരുടെ സ്വഭാവം എന്താണെന്ന് അപ്പോൾ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഔദ്യോഗിക തലത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഔദ്യോഗിക തലത്തിൽ എത്രയെല്ലാം വിവരിച്ചാലും അത് തീരില്ല ഞാനത് എല്ലാവർക്കും വേണ്ടി ജനറലി പറയുന്നു എന്നേ ഉള്ളൂ അപ്പോൾ ഇതെല്ലാം നമ്മൾ ചിന്തിച്ച് അഡീഷനും ഡെലീഷനും മോഡിഫിക്കേഷനും കറക്ഷനും വരുത്താൻ നമുക്ക് സാധിക്കണം അതേപോലെ ഇപ്പോൾ കിട്ടുന്ന ഇൻഫർമേഷനെ നമ്മളെല്ലാം നോളജ് ആക്കണം ആ നോളജിനെ നമ്മൾ വിശുദ്ധമാക്കണം ആ വിശുദ്ധത്തെ നമ്മൾ എക്സ്പീരിയൻസ് ആക്കണം ആ എക്സ്പീരിയൻസാണ് നമ്മളുടെ ഓരോ ദിവസത്തെയും ജീവിതമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം ഇതാണ് ശരിക്കും ജീവിതത്തിൻ്റെത് ഇൻ്റഗ്രേറ്റഡ് മാനേജ്മെൻറ്റിൽ ഔദ്യോഗിക തലത്തിൽ നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് മുഖത്ത് ഒരു ചിരി ഉണ്ടാവണം അടുത്ത കാലത്ത് യു എസിൽ പോകാനുള്ളൊരു ഒരു യോഗം ഉണ്ടായി അവിടെ ചെന്നപ്പോൾ ചില കടകളിലൊക്കെ പോകുമ്പോൾ ചില പെൺകുട്ടികൾ സെയിൽസ് ഉണ്ട് അവരിടയ്ക്കിടയ്ക്ക് ചിരിക്കുന്നുണ്ട് ഇങ്ങനെ ആരുടെയെങ്കിലും മുമ്പിൽ വന്നിട്ട് അവർ ചിരിക്കും വളരെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പ്രൊഫഷണൽ ചിരിയാണ് അത് കാണുമ്പോൾ തന്നെ ഇന്ത്യക്കാർക്ക് അറപ്പാ തോന്നുക സന്തോഷമല്ല തോന്നുക പിന്നീടാണ് ഞാൻ ചോദിച്ചത് എന്താ ഇവരിങ്ങനെ ഇങ്ങനെ ചിരിക്കുന്നതെന്ന് അപ്പോൾ അവിടെയുള്ളവർ പറഞ്ഞിരുന്നു ഒരു മിനിറ്റിൽ ഏഴ് പ്രാവശ്യം ചിരിക്കണമെന്ന് മിനിമം ഏഴ് പ്രാവശ്യം ചിരിക്കണമെന്ന് ഇവരുടെ റൂളാണ് അപ്പോൾ ഇവർ തന്നെത്താനെ ചിരിച്ചു കഴിഞ്ഞാൽ കുഴപ്പമാണെന്ന് വിചാരിച്ചു ഇവർ ആരുടെയെങ്കിലും മുമ്പിൽ വന്ന് അയാളെ കണ്ട് ചിരിക്കും അപ്പോൾ ചിരിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ മന്ദസ്മിതത്തോടുകൂടി ഇരിക്കുക എന്നുള്ളത് ഒരു റൂളാണ് അവിടെ ഇവിടെ റൂളല്ലെങ്കിലും നമ്മുടെ മുഖത്ത് ഒരു സന്തോഷം ഉണ്ടാവണം നമ്മുടെ വാക്കിന് കുറേയൊക്കെ ഇത് തന്മയത്വം ഉണ്ടാവണം സോഫ്റ്റ്നെസ് ഉണ്ടാവണം നമ്മുടെ മുമ്പിൽ വരുന്നവർ പറയുന്നത് കേൾക്കാനുള്ള ഔദ്യോഗിക തലത്തിൽ പ്രവർത്തിക്കുമ്പോൾ വിദ്യാർത്ഥികളായാലും ക്ലയൻ്റായാലും പേഷ്യൻ്റായാലും അവർ പറയുന്നത് കേൾക്കാനുള്ള ഒരു വലിയ മനസ്സ് നമുക്കുണ്ടാവണം ഉത്തരം കൊടുക്കാനോ സൊല്യൂഷൻ കൊടുക്കാനോ ഒരു പക്ഷേ സാധിച്ചു എന്ന് വരില്ല അപ്പോൾ അത് കേൾക്കാനുള്ള ഒരു വലിയ മനസ്സ് നമുക്കുണ്ടാവണം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിച്ചില്ലെങ്കിലും വേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ നമുക്ക് സാധിക്കണം പലപ്പോഴും ഇന്നത്തെ ലോകത്തിൽ ഒരു പ്രശ്നം പരിഹരിക്കുന്നത് വേറൊരു പ്രശ്നം സൃഷ്ടിച്ചിട്ടാണ് അത് ചെയ്യാതിരിക്കാനും നമുക്ക് സാധിക്കണം യഥാർത്ഥത്തിൽ നമ്മളുടെ ജോലി നമ്മൾ ചെയ്യുമ്പോൾ നൂറ് ശതമാനവും സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ നമ്മൾ ജോലി ചെയ്യുന്നതെങ്കിൽ ഒരു മണിക്കൂർ ജോലി ചെയ്യാൻ പതിനേഴ് കലോറിയാണ് വേണ്ടതെന്ന് വിചാരിക്കാം അതേ ജോലി പകുതി മനസ്സോടുകൂടി വേദനയോടുകൂടി ശപിച്ചുകൊണ്ട് പ്രാവിക്കൊണ്ടാണ് നമ്മൾ അതേ ജോലി ചെയ്യുന്നതെങ്കിൽ ആ ജോലി ചെയ്യാൻ ഏകദേശം നൂറ് കലോറി എനർജി വേണം അപ്പോൾ ഒരേ ജോലി പൂർണ്ണ മനസ്സോടുകൂടി സന്തോഷത്തോടുകൂടി ചെയ്യാൻ പതിനേഴും അതേ ജോലി നെഗറ്റീവായിട്ട് ചെയ്യാൻ നൂറ് കലോറിയും എനർജിയാണ് വേണ്ടത് അപ്പോൾ പതിനേഴ് ഈസ്റ്റു നൂറ് ഇതാണ് റേഷ്യോ പലപ്പോഴും പലരും ഉച്ച കഴിയുമ്പോൾ തളർന്നു പോകാൻ കാരണം ശരീരത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ കുറവ് മാത്രമല്ല ഈ മനസ്സ് ജോലിയെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യണില്ല അതുകൊണ്ട് പറ്റുന്നതാണ് അവർ പെട്ടെന്ന് തളർന്നു പോകുന്നു എന്നുള്ളത് അതുകൊണ്ട് ഔദ്യോഗിക കർമ്മത്തിൽ തളരാതിരിക്കണമെങ്കിൽ ആ ജോലിയുടെ ഓരോ അംശവും ആസ്വദിച്ചുകൊണ്ട് ചെയ്യണം ഇതിന് ഒരു ഒരു നല്ല വരി എനിക്ക് പറയാൻ സാധിക്കും ഡെൽറ്റ എക്സ് മാനേജ്മെൻ്റ് എന്ന എന്താ ഈ ഡെൽറ്റ എക്സ് മാനേജ്മെൻറ്റ് ഓരോ മിനിറ്റും നമ്മൾ ലോകത്തിൽ എവിടെയാണെങ്കിലും ആ മിനിറ്റ് ആ മണിക്കൂർ ആസ്വദിക്കാനുള്ള ആസ്വദിച്ചുകൊണ്ട് പ്രവർത്തിക്കാനുള്ള ഒരു ഒരു എൻ്റർപ്രീനർഷിപ്പ് ഉണ്ടാവണം ഒരു ഇച്ഛാശക്തി നമുക്കുണ്ടാവണം ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിൽ വരുന്നത് പത്ത് മണിക്കാണ് എന്ന് വിചാരിച്ച് നമ്മൾ പത്ത് മണിക്ക് വന്നു എന്ന് വിചാരിക്കുക റെയിൽവേ സ്റ്റേഷനിൽ അപ്പോഴാണ് അറിയുന്നത് ട്രെയിൻ വരുന്ന പത്തരയ്ക്കാണ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് എന്താ ഒരു ദേഷ്യപ്പെടും മുഖം വീർപ്പിച്ച് റെയിൽവേ അധികൃതരെ ചീത്ത പറഞ്ഞ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരെ ചീത്ത പറഞ്ഞ് അരമണിക്കൂർ നമ്മൾ തന്നെ താനെ നെഗറ്റീവിലേക്ക് പോയിട്ട് അവസാനം അരമണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ആരെയാണോ പ്രതീക്ഷിക്കുന്നത് ആ വ്യക്തി വരുമ്പോൾ ആ ദേഷ്യത്തിൻ്റെ ഒരു അംശം നമ്മുടെ മുഖത്ത് നിഴലിക്കും അല്ലെങ്കിൽ നമുക്ക് ആ അരമണിക്കൂർ ആസ്വദിക്കാൻ സാധിച്ചില്ല നമുക്ക് വീണ് കിട്ടിയ ഒരു അരമണിക്കൂറാണ് പത്ത് തൊട്ട് പത്തര വരെ ആരോടും റിപ്പോർട്ട് ചെയ്യാനില്ല ആരോടും ദുഃഖിക്കാനും ഇല്ല ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സുഹൃത്തിനെ കണ്ടാൽ ചർച്ച ചെയ്യാനോ കയ്യിലൊരു പുസ്തകം ഉണ്ടെങ്കിൽ വായിക്കാനോ ഒന്നും കിട്ടിയില്ലെങ്കിൽ ക്യാൻറ്റീനിൽ ചെന്ന് നല്ല ഒരു കപ്പ് കാപ്പിയോ ചായയോ കുടിക്കാനോ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാനോ നല്ല കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യാനോ ഒക്കെ അരമണിക്കൂർ ഉപയോഗിച്ചാൽ അതാണ് ശരിക്കും മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് അതിനെയാണ് x two minus x one പത്തര മൈനസ് പത്ത് is equal to delta x അതായത് മുപ്പത് മിനിറ്റാണ് ആ മുപ്പത് മിനിറ്റിൽ നമുക്ക് എത്രത്തോളം നന്മ നിറഞ്ഞത് ചെയ്യാൻ സാധിക്കുമോ അത്രയും നന്മ നിറഞ്ഞത് നമുക്ക് ചെയ്യാൻ സാധിക്കുമ്പോഴാണ് അരമണിക്കൂർ നമ്മൾ വേസ്റ്റാക്കിയില്ല ഇത് നമ്മുടെ യാത്രയിൽ ട്രെയിനിലാണെങ്കിലും പ്ലെയിനിലാണെങ്കിലും ഔദ്യോഗിക സൈറ്റിലാണെങ്കിലും ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുന്ന ഇൻ്റർവെല്ലാണെങ്കിലും ചായ കുടിക്കുന്ന ഇൻ്റർവെല്ലാണെങ്കിലും ടേബിളിലിരുന്ന് നമ്മൾ പ്രവർത്തിക്കുന്ന സമയമാണെങ്കിലും രോഗിയെ ഇൻസ്പെക്റ്റ് ചെയ്യുന്നതാണെങ്കിൽ ക്ലയൻറ്റിൻ്റെ അടുത്ത് ചെന്ന് ചർച്ച ചെയ്യുകയാണെങ്കിലും നമ്മൾ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന അവസ്ഥയാണെങ്കിലും അല്ല ക്ലർക്കായിട്ട് ഫയൽ നോക്കുന്ന അവസ്ഥയാണെങ്കിലും ആസ്വദിച്ചുകൊണ്ട് ചെയ്യാനുള്ള ഒരു ഒരു മനസ്സ് വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കണം the experience of doing work is known as job experience of working is known as manual work experience of enjoying the work അതാണ് നമ്മൾ ശരിക്കും ഉണ്ടാവേണ്ടത് അതാണ് അനുഭൂതി കർമ്മ യോഗിയാവുന്നത് അവിടെയാണ് മറ്റേതാൾ കർമ്മിയേ ആവുന്നുള്ളൂ അയാൾ കർമ്മമണ്ഡലത്തിലുള്ള ആളെയാണ് കർമ്മവുമായിട്ട് യോഗം ചെയ്യുക കർമ്മവുമായിട്ട് ഇഴുകിച്ചേരുക അയാളെ പറയുന്ന പേരാണ് കർമ്മയോഗി മറ്റേയാൾ കർമ്മരോഗിയാണ് ചിലർ കർമ്മഭോഗികളാണ് മൂന്ന് തരത്തിലുള്ള പാർട്ടികളാണത് ഒന്ന് കർമ്മഭൂമി കൈക്കൂലിയും ബാക്കി എല്ലാം മേടിച്ചിട്ട് കർമ്മത്തിനെ വിറ്റ് കാശുണ്ടാക്കുക അവർ കർമ്മഭോഗികൾ റെയിൽവേ ഭോഗിയെക്കുറിച്ചല്ല പറയുക ഭോഗാസക്തർ പിന്നെ ചിലർ കർമ്മരോഗികളാണ് ഇങ്ങനെ ശപിച്ച ദേഷ്യപ്പെട്ട് പ്രാവി നമ്മൾ കർമ്മം ചെയ്യും എല്ലാവരും ചീത്ത പറഞ്ഞു പല ഗവൺമെൻറ് ഓഫീസിൽ പോയാലും നമുക്കത് കാണാൻ സാധിക്കും അത് കർമ്മ കർമ്മവുമായിട്ട് കർമ്മവുമായിട്ട് ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കുന്നവരെ പറയുന്ന പേരാണ് കർമ്മയോഗികൾ അപ്പോൾ മൂന്ന് വാക്കുകൾ നിർമ്മിക്കാം ഒന്ന് യോഗി മറ്റൊന്ന് രോഗി മൂന്നാമത്തേത് ഭോഗി ഇത് മൂന്നും ചെയ്യുന്നവരെ നമ്മുടെ ഈ കൂട്ടത്തിൽ തന്നെയുണ്ട് ഓരോ കർമ്മവും ഒരു നെഗറ്റീവായിട്ട് ചിന്തിക്കുക അത് രോഗത്തിന് കാരണമാവും ഓരോ കർമ്മവും കൈക്കൂലി വാങ്ങിക്കാനും അധർമ്മം ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുക അത് ഭോഗിയാവും നല്ല രീതിയിൽ അത് ഉപയോഗിക്കുക അത് യോഗിയാവും അപ്പോൾ കർമ്മമണ്ഡലത്തിലെ നന്മകൾ നമ്മളിൽ എന്നും വളരെ നല്ല രീതിയിലുള്ള ഒരു ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കാൻ സഹായിക്കണം അതിനുവേണ്ടി തന്നെയാണ് ഈ ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നിങ്ങൾ പ്രവർത്തിക്കാത്തത് കൊണ്ടല്ല കൂടുതൽ ബെറ്ററായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൂടുതലായിട്ടുള്ള ഇച്ഛാശക്തി ഉണ്ടാവണം ജ്ഞാനശക്തി ഉണ്ടാവണം ക്രിയാശക്തി ഉണ്ടാവണം ഇപ്പോൾ ഉള്ളത് പോരാ ഈ റെയിൽവേ എൻജിൻ മാതിരിയാണ് എൻജിനിലെ ഡീസൽ ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല ശക്തിയായിട്ട് എൻജിൻ വള പ്രവർത്തിച്ചുകൊണ്ടിരിക്കും നല്ല വേഗത്തിൽ ആക്സലറേറ്റർ കൊടുത്തുകൊണ്ടേയിരിക്കും അങ്ങ് എൻജിൻ കട്ട് ചെയ്താൽ പിന്നെ എൻജിനിലേക്കുള്ള ഡീസൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് സാവധാനത്തിൽ സ്ലോ ഡൗൺ ആയി സ്ലോ ഡൗൺ ആയി രണ്ട് മൂന്ന് കിലോമീറ്റർ പോകുമ്പോൾ അത് നിൽക്കും നമ്മളെല്ലാവരും അങ്ങനെയാണ് നിരന്തരം പ്രവർത്തിച്ച് കഴിയുമ്പോൾ ആ എനർജി തീർന്ന് തീർന്ന് തീർന്ന് നമ്മൾ കുറേ കഴിയുമ്പോൾ സ്ലോ ഡൗൺ ആവും അപ്പോൾ ഇതുമാതിരിയുള്ള ക്ലാസ്സുകളും കുറേ ഫിലോസഫിയും കുറേ ഇൻ്റഗ്രേറ്റഡ് മാനേജ്മെൻറ്റുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഔദ്യോഗിക ജീവിതത്തിൽ നല്ല ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും അത് ഇതിടയ്ക്കിടയ്ക്ക് കേൾക്കാനും നിങ്ങൾക്ക് സാധിക്കണം ആ ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ട്രെയിനിങ് ക്ലാസ്സുകളെല്ലാം നമ്മളെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയുന്നു നമ്മളുടെ കർമ്മത്തെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയുന്നു നമ്മുടെ ഔദ്യോഗിക റെസ്പോൺസിബിലിറ്റി പ്രിവിലേജ് ആൻഡ് ഡ്യൂട്ടി മൂന്ന് ഇംഗ്ലീഷ് വാക്കാവുള്ളത് responsibility plus privilege plus duty is equal to ധർമ്മം നമ്മുടെ ധർമ്മത്തെക്കുറിച്ച് നമ്മൾ ബോധവരാ ബോധവാന്മാരാകുന്നു ധർമ്മത്തിൻ്റെ ഒപ്പോസിറ്റ് എന്താണ് അധർമ്മം എന്താണ് അധർമ്മം എല്ലാ സ്ഥലത്തും ഒന്ന് തന്നെയല്ല എൽ ഐ സിക്കാരുടെ ധർമ്മവും അധർമ്മവും വേറെയാണ് ബാങ്ക് ഓഫീസർമാരുടെ ധർമ്മവും അധർമ്മവും വേറെയാണ് അധ്യാപകരുടെ ധർമ്മവും അധർമ്മവും വേറെയാണ് ഔദ്യോഗികത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ജീവിതത്തിലെ കാര്യമല്ല ഒരു ഡോക്ടറുടെ ധർമാധർമ്മങ്ങൾ ഒരു വക്കീലിൻ്റെ ധർമാധർമ്മങ്ങൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ ധർമാധർമ്മങ്ങൾ ഔദ്യോഗിക ധർമാധർമ്മങ്ങൾ വളരെ വ്യക്തമായിട്ട് നിർവചിക്കാൻ നമുക്ക് സാധിക്കും ജീവിതത്തിൻ്റെ കാര്യമല്ല എന്ന് പറയുന്നത് ഞാൻ പ്രത്യേകിച്ച് ഓർമ്മിക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മുടേതായ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നിടത്തോളം കാലം അതിൻ്റെ ധാർമ്മികമായ വശവും കൂടി നമുക്ക് ചിന്തിക്കാൻ സാധിക്കണം അതനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം ഇനി നമുക്ക് ചിന്തിക്കാനുള്ളത് നമ്മൾ ഒരു ഒരു പൗരൻ എന്ന രീതിയിൽ സമൂഹത്തിൽ നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുന്നത് അതും നമ്മൾ ചിന്തിക്കണം കാരണം അങ്ങനെ എല്ലാം കൂടി ചേർന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മാനേജ്മെൻറ്റ്